സമാധരണീയരായ എല്ലാവരോടും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ ഇന്നും ഉജ്ജ്വലരായി നിലനിൽക്കണം എന്നുമെന്നും വളരണം അതിൻ്റെ നല്ലൊരു ഇംഗ്ലീഷ് വരിയിലൂടെ കൊടുക്കാൻ സാധിക്കുന്ന സന്ദേശമുണ്ട് ലൈഫ് ഈസ് ഗ്രോത്ത് അല്ലെങ്കിൽ growth is life stagnation is death ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരായിക്കൊള്ളട്ടെ അവർ അനുനിമിഷം വളരണം ഉയരണം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചതിന് തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഈ ലോകത്തിൽ പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുള്ളതിൽ മനുഷ്യനിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വളർച്ച ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കുക പ്രോഗ്രസ് എന്ന് പറയാം ഡെവലപ്മെൻ്റ് എന്ന് പറയാം ഒരു പശു അല്ലെങ്കിൽ ഒരു കോഴി അല്ലെങ്കിൽ ഒരു പന്നി അല്ലെങ്കിൽ ആട് ഒരായിരം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴത്തെ അതിൻ്റെ ജീവിതത്തിന് മനുഷ്യൻ അവയുടെ ജീവിതത്തിൽ കൈകടത്തുന്നില്ല എങ്കിൽ ഈ ജന്തുക്കളുടെ ഒന്നിൻ്റെയും ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവരുടെ ജീവിത ചുറ്റുപാടുകളിലും വ്യത്യാസമില്ല പക്ഷേ മനുഷ്യൻ്റെ മാത്രം കാര്യം അങ്ങനെയല്ല മനുഷ്യൻ അനുനിമിഷം വ്യത്യസ്തമായ രീതിയിൽ വളരുന്നു ശാരീരികമായിട്ട് വളരെ പ്രകടമായ വ്യത്യാസങ്ങളില്ലെങ്കിലും മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് സാമൂഹികമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് സാമ്പത്തികമായിട്ട് ഏത് മണ്ഡലങ്ങൾ നോക്കിയാലും അവരുടെ വീട് സ്ഥലം ഇങ്ങനെ ഗ്രാമം ഭരണക്രമം രാജനൈതികമായിട്ടുള്ള ഏത് കാര്യത്തിലും മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പദപ്രയോഗത്തിലൂടെ മാത്രമേ മനുഷ്യൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ വളരണം ഏത് രീതിയിൽ നമ്മൾ വളരണം വളരണം എന്ന് പറയുന്ന ശാരീരികമായിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ച മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറമാണ് പക്ഷേ മാനസിക വളർച്ച നമ്മുടെ നിയന്ത്രണത്തിലാണ് ബുദ്ധിപരമായ വളർച്ച മനഃശാസ്ത്രപരമായ വളർച്ച നമ്മുടെ സാമ്പത്തികമായ വളർച്ച എന്ന വളരെ സൗകര്യങ്ങൾ ജീവിത സൗകര്യങ്ങളിൽ നമുക്ക് ലഭ്യമാക്കാവുന്ന വളർച്ച ഇവയെല്ലാം നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു മറ്റുള്ളവരിലല്ല നിക്ഷിപ്തമായിരിക്കുന്നത് പ്രകൃതിക്ക് പോലും ഒരു പക്ഷേ നമ്മളുടെ ഈ വളർച്ചയിൽ നന്മ നിറഞ്ഞ വളർച്ചയാണെങ്കിൽ വലിയ നെഗറ്റീവുകളൊന്നും തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ വളരേണ്ടത് ഏറ്റവും ആവശ്യമാണ് എങ്ങനെയാണ് നമ്മൾ വളരുക ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകമുണ്ട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ നിങ്ങൾ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയോ ആരാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ പ്രയോഗിക്കാവുന്ന നല്ല ഒരു സന്ദേശമാണ് ഇത് എന്നെനിക്ക് തോന്നാറുണ്ട് അയ്യായിരത്തൊരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ നൽകിയ ഒരു സന്ദേശമാണ് എന്ന് ചിന്തിക്കണം എന്നില്ല മാനവരാശിക്ക് പ്രയോജനപ്രദമായ ഒരു സന്ദേശമാണെന്ന് മാത്രം ചിന്തിക്കാം അതിൻ്റെ സന്ദേശം ഇതാണ് ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ അവനവൻ തന്നെ ഉദ്ധരിക്കണം ഉയർത്തണം വളർത്തണം അവനവനെ വളർത്തേണ്ടത് അവനവൻ തന്നെയാണ് ന ആത്മാനം അവസാദയേത് അവനവനെ അവനവൻ ഒരിക്കലും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ യാതൊന്നും ചെയ്യരുത് അവനവനെ ഡെനിഗ്രേറ്റ് ചെയ്യുന്ന അവനവനെ ബിലിറ്റിൽ ചെയ്യുന്ന അവനവനെ നിഷേധിക്കുന്ന അവനവനെ പുച്ഛിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന ഏത് വാക്കാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സൗകര്യം അതെല്ലാം ഉപയോഗിക്കാം അത് അവനവനെ തകർക്കുന്ന താഴ്ത്തുന്ന യാതൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ് ആത്മൈവരിപുരാത്മന അവനവൻ്റെ ഏറ്റവും അടുത്ത ശത്രു അവനവൻ തന്നെയാണ് ഇപ്പം നാല് വളരെ നല്ല സന്ദേശങ്ങളാണ് ഒരൊറ്റ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്നത് അവനവനെ അവനവൻ ഉദ്ധരിക്കണം മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിപരമായിട്ട് യുക്തിപരമായിട്ട് ശാസ്ത്രപരമായിട്ട് സാമൂഹികമായിട്ട് അവനവനെ എലിവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന അറിവ് നമുക്കുണ്ടാവണം it is our bound duty to see that we are elevating our self into a higher position ഇതിനെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കാം good man becoming a better man try to become a best man വളരെ സിമ്പിളാണ് try to become the best man a good wife becoming a better wife try to becoming the best wife a good husband better husband best husband a good agent better agent the best agent a good manager better manager the best manager ഈ വാക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജീവിതത്തിൽ ഉപയോഗിക്കാം നിങ്ങളുടെ കർമ്മമണ്ഡലം ഏതുമാകട്ടെ നിങ്ങൾ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്നവരാവട്ടെ നിങ്ങളുടെ കർമ്മമണ്ഡലം ഏത് എന്നുള്ള ഒരു പരിധിയും കൽപ്പിക്കാതെ നിങ്ങൾക്കിഷ്ടമുള്ള വിധത്തിൽ ഈ വരി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഉദ്ധരേത് ആത്മനാത്മാനം ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ന ആത്മാനം അവനവനെ നിഷേധിക്കുന്ന പുച്ഛിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന പല കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് എന്നാലോചിച്ച് നോക്കാം നമ്മൾ കൈക്കൂലി വാങ്ങിക്കാറുണ്ട് അസഭ്യം പറയാറുണ്ട് നമ്മളുടെ കസേരയുടെ മഹത്വത്തിന് ചേരാത്ത എന്തെല്ലാം കർത്തവ്യങ്ങളാണ് ഇന്ന് പലരും ചെയ്യുന്നത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചാൽ നമുക്ക് പ്രതികരണം കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് സമൂഹത്തിൽ ആരാധ്യരെന്ന് പറയുന്ന ബഹുമാനം അർഹിക്കുന്നവരെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം വരെ തോന്നാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ നടക്കുന്നു എന്നുള്ളത് പരിശോധിക്കാനും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മളുടെ തലവേദന ഉണ്ടാക്കാനും ഉള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണ്ട പക്ഷേ ഒരു കാര്യം നമ്മൾ എന്നും ശ്രദ്ധിക്കണം അതായത് നമ്മൾ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യരുത് നമ്മളുടെ കർമ്മമണ്ഡലം എത്ര ഉയർന്നതാവട്ടെ അല്ലെങ്കിൽ എത്ര താഴ്ന്നതാവട്ടെ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന നിഷേധിക്കുന്ന പുച്ഛിക്കുന്ന അവഹേളിക്കുന്ന നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ വേദനയും ദുഃഖവും അപകീർത്തിയും എല്ലാം തോന്നുന്ന അപകർഷതയും തോന്നുന്ന യാതൊന്നും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് വളരെയധികം നമ്മൾ മനസ്സിലാക്കണം ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു നമ്മളുടെ ജന്മം മുതൽക്ക് മരണം വരെ അല്ലെങ്കിൽ ജനനം മുതൽക്ക് മരണം വരെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുകയാണ് ഒരു ലൈൻ എഴുതുകയാണ് ആ ഇംഗ്ലീഷ് ലൈനിൽ you he she we they ഇവരെ ഈ വാക്കുകളെല്ലാം എഴുതുമ്പോഴും ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലല്ല ഈ വാക്ക് വരുന്നത് എങ്കിൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആവാം ദേ എന്ന് എഴുതിയാൽ ടി സ്മോൾ ലെറ്റർ മതി ഹി എന്ന് എഴുതിയാൽ എച്ച് സ്മോൾ ലെറ്റർ മതി ഷി എന്ന് എഴുതിയാൽ എസ് സ്മോൾ ലെറ്റർ മതി പക്ഷേ ഐ എന്ന ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ ആ ഐ എന്ന ഒറ്റ അക്ഷരം ഒരു സെൻറ്റൻസിൽ എവിടെ വന്നാലും അത് ക്യാപിറ്റൽ ലെറ്റർ വേണം അതിൻ്റെ കാരണം എന്താ എനിക്ക് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ് ഞാനില്ല എങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ഈ ലോകം എനിക്കില്ല എൻ്റെ ചുറ്റുമുള്ള ലോകത്തെ വിലയിരുത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും എന്നിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എൻ്റെ ഓഫീസിലുള്ളവർ എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എൻ്റെ വിദ്യാർത്ഥികൾ എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എൻ്റെ സബോർഡിനേറ്റ്സ് ഞാനൊരു ബാങ്കിലെ മാനേജറാണ് വിചാരിക്കുക എൻ്റെ സബോർഡിനേറ്റ്സ് എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ കൊടുക്കുന്ന ഡോക്യുമെൻറ്റും ഡീറ്റെയിലും എക്സ്പ്ലനേഷനും അഫിഡവിറ്റും ഇതെല്ലാമാണ് അവരെ ഡിപ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ എന്നിൽ നിന്ന് ആരംഭിക്കുന്ന ഏത് കർമ്മങ്ങൾക്കും I am the most important ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പറയേണ്ടായിട്ടുണ്ട് അഹം ക്രതുരഹം യജ്ഞം സ്വദാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേ വാജ്യം അഹം വന്നിരഹം ഹുതം എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഹേ അർജുന എല്ലാം ഞാൻ തന്നെയാണ് അഹം ക്രതു ഈ യാഗം ഞാനാണ് അഹം യജ്ഞം യജ്ഞം ഞാനാണ് അഹം വന്നി അഗ്നി ഞാനാണ് അഹം ഹുതം കത്തുന്ന പ്രോസസ്സ് ഞാനാണ് ആ കത്താൻ വേണ്ട ദ്രവ്യം ഞാനാണ് ഞാനാണ് എല്ലാം ഞാനുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും അഹം ബീജപ്രതപിത എല്ലാത്തിനും കാരണമാകുന്ന വ്യക്തി ഞാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് മറ്റുള്ളവരെല്ലാവരും എൻ്റെ അത്ര അടുത്ത ബന്ധുവല്ല എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഞാൻ ഞാൻ മാത്രമാണ് ആത്മൈവ രിപുരാത്മന നല്ല രീതിയിൽ ഞാൻ എൻ്റെ ദൗത്യം എൻ്റെ ധർമ്മം എൻ്റെ കർമ്മം ഞാൻ ചെയ്തില്ലെന്ന് വിചാരിക്കുക പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്നിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം എന്നാലോചിച്ച് നോക്കുക ഹൈവേ പണിയുന്നതിന് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട കൈക്കൂലി വാങ്ങിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിച്ചത് ആരാണ് ആ വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പോഴും ജയിലിലാണ് ആലോചിച്ച് നോക്കാം ഇതേപോലെ ഒരാൾ കോടതിയിൽ അഫിഡവി ഒരു ഇത് കൊടുത്തു സത്യവാങ്മൂലം കൊടുത്തു ആ കൊടുത്ത ആൾ കൊടുത്ത രീതി തെറ്റായതുകൊണ്ടാണ് കോടതിയുടെ വിമർശനം ഉണ്ടായത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ആൾ ശരിയായിട്ട് ചെയ്യാതെ വന്നപ്പോൾ അയാൾക്ക് പ്രശ്നമായി അത് ഇവാലുവേറ്റ് ചെയ്ത ആൾക്കാർ ശരിയായിട്ട് ചെയ്ത് കറക്റ്റ് കറക്റ്റ് ടൈമിൽ കൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ അത് റിസീവ് ചെയ്ത ആൾ അതിലെന്തോ ചെയ്തു അപ്പോൾ പ്രശ്നം അപ്പോൾ അവനവൻ്റെ ശത്രു എന്ന് പറയുന്നത് മറ്റുള്ളവരല്ല അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും നിരന്തരം ഓർമ്മിക്കണം നമ്മൾ പലരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പലരും നമ്മളുടെ പരാജയത്തിന് കാരണമാകുന്നവരാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട് വിവരിക്കാറുണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട് പക്ഷേ വളരെ വ്യക്തമായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ടു എല്ലാ സക്സസിനും പ്രധാന കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ എല്ലാ ഫെയിലുവറിനും പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അപ്പം നമ്മൾ ചിന്തിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ശ്ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നാവണമെങ്കിൽ വളരണമെങ്കിൽ ഉയരണമെങ്കിൽ കർമ്മധീരരാകണമെങ്കിൽ നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ നമുക്ക് അസാധാരണമായ വിജയം സക്സസ് ഉണ്ടാകണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരു പരിധിവരെ എൻഡിങ് പോയിൻറ്റും രണ്ടും നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതേപോലെ മറ്റൊരു കാര്യവും കൂടി ഈ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉദ്ധരേത് ആത്മനാത്മാനം ഞാൻ വളരുക ഉയരുക എന്ന് പറഞ്ഞാൽ അഥവാ ഞാൻ എന്നെ വളർത്തുന്നു ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല അവിടെ ഉള്ളത് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ എന്നെ വളർത്തണം എന്നെ ഉയർത്തണം എൻ്റെ കുടുംബത്തെ ഉയർത്തണം ഞാൻ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലത്തിലുള്ളവരെ ഉയർത്തണം അതേപോലെ എൻ്റെ സമൂഹത്തെ ഉയർത്തണം എൻ്റെ രാഷ്ട്രത്തെ ഉയർത്തണം ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് കടക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാനവരാശിയെ ഉദ്ധരിക്കലും എൻ്റെ ദൗത്യമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ വളരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എൻ്റെ കുടുംബാംഗങ്ങളും വളരുന്നുണ്ട് ഞാൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ഞാനൊരു അധ്യാപകനാണെങ്കിൽ എൻ്റെ വിദ്യാർത്ഥികൾ വളരുന്നുണ്ട് ഞാനൊരു മാനേജറാണെങ്കിൽ ആ മാനേജ്മെൻറ്റ് ആർക്കെല്ലാം പ്രയോജനപ്പെടുന്നുണ്ടോ അവരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഞാൻ വളർത്തേണ്ട ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിക്കാരനാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരെ ഞാൻ വളർത്തുന്നുണ്ട് ഞാനൊരു ഡോക്ടറാണെങ്കിൽ എൻ്റെ പേഷ്യൻസിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെയാണ് ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഞാൻ എന്നെ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരെയും എൻ്റെ സമൂഹത്തിലുള്ളവരെയും എൻ്റെ രാഷ്ട്രത്തിലുള്ളവരെയും ഞാൻ ഉദ്ധരിക്കുന്നു ന ആത്മാനം അവസാദെ ഞാൻ അപകീർത്തികരമായ രീതിയിൽ പെരുമാറുന്നു പ്രവർത്തിക്കുന്നു എങ്കിൽ അതെൻ്റെ കുടുംബത്തെ ബാധിക്കുന്നു നിങ്ങൾക്കറിയാം ഒരു ഒരു ആളെ അറസ്റ്റ് ചെയ്താൽ അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ മക്കൾക്കും അയാളുടെ വീട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ എന്തായിരിക്കും അവസ്ഥ അപ്പം ഞാൻ താഴുന്നു ഞാൻ നശിക്കുന്നു ഞാൻ അപകീർത്തികരമായ രീതിയിൽ പെരുമാറുന്നു എങ്കിൽ അത് എന്നിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല ഞാനുമായി ബന്ധപ്പെട്ടവർ എൻ്റെ ഓഫീസിലുള്ളവരെല്ലാം അത് ബാധിക്കും ആലോചിച്ച് നോക്കുക ഒരു നല്ല ലാബറട്ടറിയിൽ ചാരക്കേസ് വളർന്നു എങ്കിൽ ആ ലാബറട്ടറിയും സ്ഥാപനവും മുഴുവനും അതിന് ബാധകമാക്കും യൂണിവേഴ്സിറ്റിയിൽ കറപ്ഷൻ നടന്നാൽ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാധകമായിരിക്കും അതായത് എൻട്രൻസ് എക്സാമിനേഷനിൽ ഫ്രോഡ് നടന്നാൽ എൻട്രൻസ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫിനും ഇതൊരു പ്രശ്നമാണ് ഒരു കോളേജിന് വളരെ മോശമായിട്ടുള്ള ഒരു ചീത്ത പേരുണ്ടായെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള പേരുണ്ടായെന്ന് വിചാരിക്കുക അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കും ഇതൊരു പ്രശ്നമാണ് എല്ലാ അധ്യാപകർക്കും ഇതൊരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത അധ്യാപകർക്ക് പോലും അത് അപകീർത്തികരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത് അതായത് ഞാൻ തന്നെയാണ് എൻ്റെ ബന്ധു എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എൻ്റെ ബന്ധുക്കൾ അതേപോലെ എൻ്റെ സമൂഹത്തിലുള്ളവർ എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ രാഷ്ട്രത്തിലുള്ളവരാണ് എൻ്റെ ബന്ധുക്കൾ അവരുടെ നന്മ തിന്മകളെല്ലാം എന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സ്വാധീനിക്കുന്നു ഒരു ഇന്തോനേഷ്യൻ വിമാനത്തിൽ ഒരു മലയാളി സ്ത്രീ കയറിയിട്ട് തൻ്റെ കുട്ടികളെ കോക്പിറ്റിലേക്ക് അയക്കാത്തതിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് അവരെ ആ വിമാനം ഇറങ്ങിയ സ്ഥലത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവരെ ഒരു സ്ത്രീയാണത് ചെയ്തത് പക്ഷേ ഇന്ത്യക്കാർ മുഴുവനും അവഹേളിതരായി അതേപോലെയാണ് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അടുത്ത കാലം പോകാനുള്ള ഒരു ദുർഗതി ഉണ്ടായി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ പോകുന്നതിന് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നം വന്ന് അയാൾ ഒരു തോക്കുമെടുത്ത് ആ യൂണിവേഴ്സിറ്റിയിലെ പലർക്കും നേരെ വെടിവെച്ചു കുറേ പേര് മരിച്ചു ശരിക്കും പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് കയറാൻ പോലും എനിക്ക് ഭയമായിരുന്നു ഞങ്ങൾക്ക് ഭയമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരാൾ ചെയ്ത ഒരു നെഗറ്റീവ് ഇന്ത്യക്കാരെ മുഴുവനും ബാധിച്ചു ഇവിടെയും അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനൊരു കുഴപ്പം കാണിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ആ പാർട്ടിയിലുള്ളവർക്കെല്ലാം കുറേ പ്രശ്നമാണ് ഇപ്പം സമൂഹത്തിനും അത് തന്നെയാണ് അതേപോലെ കുടുംബത്തിനകത്ത് അത് തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മകൾക്ക് എൻ്റെ മകന് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ബന്ധുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് മുഴുവൻ എന്നെയും ബാധിക്കുന്ന ഒന്നാണ് ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വീക്ഷണവും നമ്മളുടെ നന്മകൾ നമ്മളുടെ കർമ്മമണ്ഡലത്തിലുള്ളവരെ ബാധിക്കുന്നു നമ്മളുടെ തിന്മകളും നമ്മുടെ കർമ്മമണ്ഡലത്തിലുള്ളവരെ ബാധിക്കുന്നു അപ്പം നമ്മൾ പ്രവർത്തിക്കുന്നത് എവിടെയാണെങ്കിലും ശരി നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നന്മ വരുത്താൻ നമുക്ക് എന്നും സാധിക്കണമെന്ന ഒരു ഉറച്ച തോന്നൽ നമുക്ക് വേണം കുറഞ്ഞത് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ തിക് ശക്തമായ കയ്പ് നിറഞ്ഞ ബലം നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് പങ്കുവെക്കേണ്ടി വരരുത് അവർക്ക് അങ്ങനെ ഒരു ദുർഗതി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ആത്മൈവരി പുരാത്മന നമ്മളുടെ നന്മകൾ മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ നമുക്ക് സന്തോഷമുണ്ടോ അതേപോലെ ഒരു ദുഃഖകരമായ വസ്തുതയാണ് നമ്മുടെ തിന്മകൾ മറ്റുള്ളവരുടെ ശിരസിൽ തന്നെ താനെ ഭാരമായിട്ട് വരുമെന്നുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ എന്നും ആലോചിക്കാനുള്ള ആദ്യത്തെ വരി മാത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ വരിയും കൂടി ചേർത്തിട്ട ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ അവനവൻ ഉദ്ധരിക്കണം അവനവനെ അപകീർത്തിപ്പെടുത്തരുത് ഇനി എൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ അവനവനെ ഉദ്ധരിക്കുക ഞാൻ എങ്ങനെയാണ് എന്നെ ഉദ്ധരിക്കുക ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഫാക്ടറാണ് എൻ്റെ മുമ്പിലുള്ളത് ഒന്ന് എൻ്റെ മനസ്സ് രണ്ട് എൻ്റെ ശരീരം ഈ മനസ്സിനകത്ത എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും എൻ്റെ വിവേകവും എല്ലാം പെടുന്നത് ഞാൻ മനസ്സിലാണെന്ന് വിചാരിക്കാം എൻ്റെ ശരീരത്തിലെ മറ്റ് വ്യാ വ്യാധികൾ രോഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്നു അപ്പം ഞാൻ എന്നെ ഉയർത്തണം എന്നെ വളർത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെയധികം ശ്രദ്ധിക്കണം എൽ ഉയരാനും വളരാനും ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും നേടണം ഈ അറിവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക സംസ്കൃതത്തിൽ നല്ലൊരു ശ്ലോകമുണ്ട് ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് കാൽഭാഗം അറിവ് മാത്രമാണ് അതായത് പഠനോപകരണങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും we can get only twenty five percent of the knowledge and we cannot expect all the knowledge we are getting from our teachers അപ്പോൾ യഥാർത്ഥത്തിൽ ആചാര്യാത് പാദമാദത്തെ അധ്യാപകനിൽ നിന്ന് പഠന ഉപകരണങ്ങളിൽ നിന്ന് കാൽഭാഗം പാദം ശിഷ്യസ്വമേധയ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും കാൽഭാഗം അറിവ് തന്നെ തന്നെത്താനെ ഉണ്ടാക്കണം അതിന് വേറെ എന്ത് സോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ അറിവുണ്ടാക്കേണ്ടത് നമ്മൾ തന്നെ തന്നെത്താനെയാണ് വാദംസം ബ്രഹ്മചാരിഭ്യ നമ്മളുടെ സഹപ്രവർത്തകർ നമ്മുടെ കൂട്ടുകാർ നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മളുടെ കുടുംബാംഗങ്ങൾ നമ്മളുടെ റിലേറ്റീവ്സ് ഇവരിൽ നിന്ന് വേണം മൂന്നാമത്തെ കാൽഭാഗം അറിവ് നമ്മൾ ഉണ്ടാക്കാൻ പാദം കാലക്രമേണ ച അല്ലെങ്കിൽ ശേഷം കാലക്രമേണ ച അവസാനത്തെ കാൽഭാഗം നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഉണ്ടാക്കാൻ സാധിക്കില്ല ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും അതിൽ നിന്നെല്ലാം ശേഖരിച്ചു വേണം അവസാനത്തെ കാൽഭാഗം നമുക്കുണ്ടാക്കാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ കാൽഭാഗം അറിവ് നമുക്ക് ഇതുമാതിരിയുള്ള ട്രെയിനിങ്ങിൽ നിന്നും എക്സ്പോഷറിൽ നിന്നും എല്ലാം നമുക്ക് ലഭിച്ചു റിഫ്രഷർ കോഴ്സുകളിൽ നിന്നും മാനേജ്മെൻ്റ് ട്രെയിനിങ്ങും ഏജൻറ്റുമാരുടെ ട്രെയിനിങ്ങും ഡോക്ടർമാർക്കുള്ള ട്രെയിനിങ്ങും എൻജിനീയർമാർക്കുള്ള ട്രെയിനിങ്ങും അതിൽ നിന്ന് കിട്ടും പിന്നെ കാൽഭാഗം നിങ്ങൾ തന്നെ തോനെ ചിന്തിച്ച് ധ്യാനത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മനസ്സിനെ അറിവ് ശേഖരിക്കാൻ പാകത്തിനും വളർത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് കാൽഭാഗം അറിവ് നമ്മുടേതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് കാൽഭാഗം അറിവ് അത്രയെല്ലാം സോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ടോ അവരെല്ലാവരെയും ശേഖരിച്ച് കാൽഭാഗം അറിവ് നമുക്കുണ്ടാക്കാൻ സാധിക്കണം അവസാനത്തെ കാൽഭാഗം അറിവ് but during the process of living you have to acquire the last one quarter of knowledge ഇവിടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു നാല് ഇംഗ്ലീഷ് വാക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസും ഇതാണ് during the process of living എന്ന് പറയുന്നത് ശേഷം കാലക്രമേണ ച എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്ന വാക്കുകളുടെ അർത്ഥം തന്നെ അഡീഷൻ എവിടെ നിന്നെല്ലാം നമുക്ക് അറിവ് കിട്ടുമോ അതെല്ലാം നമ്മുടെ അറിവിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം അത് നമുക്ക് ചേർക്കാനുള്ള മനസ്സുണ്ടാവണം ഏത് പുസ്തകത്തിൽ നിന്ന് ലോകത്തിൽ എവിടെ നിന്ന് കിട്ടിയാലും അത് ബൈബിളിൽ നിന്ന് കിട്ടിയാലും ഖുറാനിൽ നിന്ന് കിട്ടിയാലും ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടിയാലും കമ്മ്യൂണിസത്തിൽ നിന്ന് കിട്ടിയാലും നമുക്ക് ചിലപ്പോൾ അറിവ് ചൈനയിൽ നിന്ന് കിട്ടിയാലും വർത്തിൽ നിന്ന് കിട്ടിയാലും ടെന്നീസണിൽ നിന്ന് ഷെല്ലിയിൽ നിന്ന് അല്ലെങ്കിൽ ലെനിൽ നിന്ന് സ്റ്റാലിനിൽ നിന്ന് അരവിന്ദ മഹർഷിയിൽ നിന്ന് വിവേകാനന്ദനിൽ നിന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാം ഭാരതത്തിനകത്തും ഭാരതീയരായവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള അറിവുകൾ ഉൾപ്പെടെ എവിടെ നിന്നെല്ലാം അറിവുകൾ നമുക്ക് കിട്ടുമോ അതെല്ലാം ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ അറിവുകളെല്ലാം അഡീഷൻ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ചില അറിവുകൾ നമ്മളുടെ കയ്യിലുണ്ടാവും നേരത്തെ നമുക്ക് കിട്ടിയ അറിവുകളായിരിക്കും അത് ഇന്നത്തെ കാലത്തേക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക ആ അറിവ് അല്ലെങ്കിൽ ധാരണയും കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള അറിവുകളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം കഴിയുന്നിടത്തോളം ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ തന്നെ താനത് ഡിലീറ്റ് ആയിക്കോളും അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയണം കുറേ അറിവുകൾ നമ്മളുടെ കയ്യിലുള്ള അറിവുകൾ മോഡിഫൈ ചെയ്യണം കാരണം പണ്ടത്തെ കാലത്തല്ല നമ്മളിപ്പോൾ ജീവിക്കണത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മൾ പഠിച്ച പലതും നമ്മൾ സ്വീകരിച്ച പലതരത്തിലുള്ള അറിവുകളും അത് താത്വികമായ അറിവാണെങ്കിലും പ്രായോഗികമായ അറിവാണെങ്കിലും അത് അതേപോലെ നമുക്കിപ്പോൾ പ്രയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ കമ്പ്യൂട്ടറൈസേഷൻ്റെ യുഗമാണത് ഇത് അൾട്രാ മോഡേൺ സയൻസിൻ്റെ യുഗമാണ് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളത് മോഡിഫൈ ചെയ്യണം അത് ഡിലീറ്റ് ചെയ്യല്ല വേണ്ടത് മോഡിഫൈ ചെയ്യണം ചില അറിവുകൾ നമ്മുടെ കയ്യിലുള്ളത് തെറ്റാണെന്ന് നമുക്ക് എപ്പം മനസ്സിലാവുന്നു അത് നമുക്ക് കറക്റ്റ് ചെയ്യാനും സാധിക്കണം അധ്യാപകർ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചില മാനേജേഴ്സ് അവരുടെ കമ്പനിയുടെ റൂൾസ് ഇൻറ്റർപ്രറ്റ് ചെയ്ത രീതി തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് വേറെ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചില ഡോക്ടർമാർ പഠിച്ചിരിക്കുന്ന മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റ് അത് അവർ പഠിച്ചത് തെറ്റായിരിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ നമ്മളുടെ കർമ്മമണ്ഡലം ഏതുമാകട്ടെ നമ്മളുടെ അറിവ് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ അറിവിനെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്തേക്ക് ചേർക്കാൻ ആവശ്യമില്ലാത്തതാണ് എന്ന് ഉറപ്പിച്ച് ബോധ്യം വന്നാൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ അധ്യാപകരിൽ നിന്ന് അല്ലെങ്കിൽ പഠന ഉപകരണങ്ങളിൽ നിന്ന് കാൽഭാഗം അറിവ് അവനവനിൽ നിന്ന് കാൽഭാഗം ഉണ്ടാക്കാൻ സാധിക്കണം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് കാൽഭാഗവും അവസാനത്തെ കാൽഭാഗം during the process of living and ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വേളയിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനിലൂടെ നമുക്ക് സാധിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള വലിയ വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതെല്ലാം വിവരങ്ങളായിരിക്കണം എന്ന് നമ്മൾ അറിയണം whatever we are collecting they are not knowledge they are only informations നമുക്ക് ലഭ്യമാവുന്നത് ഇൻഫർമേഷൻസ് മാത്രം ആ വിവരങ്ങൾ അത് എന്ന് കറക്റ്റ് എന്നില്ല അത് അതേപോലെ ഉപയോഗിക്കാൻ പറ്റിയെന്നും വരില്ല അത് റോ ഡാറ്റയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ ആ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യണം സംസ്കരിക്കണം ശുദ്ധീകരിക്കണം എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ ആ വിവരങ്ങളെ അഥവാ ഇൻഫർമേഷനെ ശുദ്ധീകരിച്ച് പ്രോസസ്സ് ചെയ്ത് നമ്മൾ അതിനെ നോളജാക്കി മാറ്റണം അറിവുകളാക്കി മാറ്റണം അപ്പോൾ ഇൻഫർമേഷനെ നമ്മൾ നോളജാക്കി മാറ്റണം നോളജ് എന്ന് പറയുന്ന അറിവാണ് അപ്പോൾ അറിവ് ശുദ്ധീകരിക്കപ്പെട്ടതാണ് ഇപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയും റേഡിയോയിലൂടെയും ടി വിയിലൂടെയും ആരുടെയെങ്കിലും പ്രഭാഷണങ്ങളിലൂടെയും ഒരു പരിധിവരെ നമുക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷൻ മാത്രമാണ് ആ ഇൻഫർമേഷനെ നമ്മൾ ശുദ്ധീകരിച്ച് നോളജാക്കി മാറ്റാൻ സാധിക്കണം ആ നോളജിനെ നമ്മൾ ജീവിത അനുഭവമാക്കുന്നതിന് മുമ്പ് ആ നോളജിനെ നമ്മൾ ബുദ്ധി വൈഭവമാക്കണം വിശുദ്ധമാക്കി മാറ്റണം ഒരു മനുഷ്യനെ എങ്ങനെയാണ് വയസ്സാവുക നിരന്തരമായിട്ട് അറിവ് കൂടുമ്പോഴാണ് വിവരം കൂടുമ്പോഴല്ല അറിവ് കൂടുമ്പോൾ നോളജ് കൂടുന്നതനുസരിച്ച് he will become a wise man ഇന്ന് ഓർമ്മിക്കാം ചിലപ്പോൾ ചിലർക്ക് ഒരു ധാരണയുണ്ട് he is an intelligent man എന്ന് പറയാറുണ്ട് intelligence can be destructive or constructive intelligence എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിസ്ട്രക്റ്റീവ് ആവാം ചിലപ്പോൾ കൺസ്ട്രക്റ്റീവ് ആവാം അപ്പം നമ്മൾ ഒരു ഇൻ്റലിജൻ്റ് ടെററിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടെററിസ്റ്റാണ് നല്ല വൈസ് ടെററിസ്റ്റ് എന്ന് പറയാറില്ല കാരണം ഇൻ്റലിജൻസിൻ്റെ കൂട്ടത്തിൽ ധർമ്മബോധവും കൂടി വരുമ്പോഴാണ് അവർ വൈസാവുക വിസ്ഡം ഉണ്ടാവുക അപ്പോൾ വിസ്ഡം ഉണ്ടാവണമെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ കൂട്ടത്തിൽ ധർമ്മബോധവും കൂടി ഉണ്ടാവണം മോറൽ സൈഡും ഇൻ്റലിജൻസും ചീരുമ്പോഴാണ് വൈശാവ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇൻഫർമേഷൻസിനെ ശുദ്ധീകരിച്ച് നമ്മൾ നോളജ് ആക്കണം നോളജിനെ സംസ്കരിച്ചിട്ട് വിശുദ്ധമാക്കി മാറ്റണം ഈ ബുദ്ധി വൈഭവം അഥവാ വിസ്ഡത്തെയാണ് നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റേണ്ടത് the wisdom should be converted into life experience ആ എക്സ്പീരിയൻസിൻ്റെ ആകത്തുകയാണ് നമ്മളുടെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ശരിക്കും പറഞ്ഞാൽ the totality of our day to day experience is equal to the experience of our life or that is what is meant by life അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ല എങ്ങനെയല്ലേ നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ആ ഡയറിയിൽ എഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്താൽ എന്തായി നമ്മുടെ ബയോഗ്രഫിയായി അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നാല് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ ഓർത്തത് addition deletion modification and correction ഇനി നാല് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നോളജ് വിസ്ഡം എക്സ്പീരിയൻസ് അപ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിനെ നോളജാക്കി മാറ്റിയിട്ട് നോളജിനെ വിസ്ഡമാക്കി മാറ്റിയിട്ട് വിസ്ഡത്തിനെ എക്സ്പീരിയൻസ് ആക്കി മാറ്റണം എക്സ്പീരിയൻസിൻ്റെ അകത്തുകയാണ് നമ്മളുടെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംസ്കൃത വരികൾ നമ്മളിപ്പോൾ പഠിക്കേണ്ടത് ഒന്നാമത്തേത് ഭഗവത്ഗീതയിലെ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവരി പുരാത്മന രണ്ടാമത് നമ്മൾ പഠിച്ചത് ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്നും ചിന്തിക്കാനുള്ളത് സാക്ഷാത് അനുഭവൈർ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം എന്തെല്ലാം അറിവുകൾ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയാലും അനുഭവം കൊണ്ട് കണ്ട അറിവുകളാണ് യഥാർത്ഥത്തിൽ അറിവെന്ന് പറയുന്നത് ഇത് ചരകൻ ചരക സംഹിതയിൽ എഴുതിയിരിക്കുന്നതാണ് സാക്ഷാത് അനുഭവൈഹി ദൃഷ്ടം സ്വന്തം അനുഭവം കൊണ്ട് കണ്ടതായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് സ്വന്തം അനുഭവം കൊണ്ട് നമുക്ക് ലഭ്യമായ അറിവുകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധി വൈഭവത്തിന് കാരണമാകുന്നത് ന ശ്രുതു ന ഗുരുദർശിത ഗുരു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് കണ്ണുമടച്ച് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നശ്രുതോ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതും കണ്ണടച്ച് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അയാൾ വലിയൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക അയാൾ പറഞ്ഞുകൊണ്ടാണ് ജഡ്ജി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഒരു ഐ എ എസുകാരൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത് അതല്ലെങ്കിൽ ഒരു പ്രൊഫസർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വീകരിക്കേണ്ട ആവശ്യമില്ല അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നല്ലോണം സ്ഫുടം ചെയ്തത് റിഫൈൻ ചെയ്തത് അതാണ് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് ന ശ്രുതു ന ഗുരുദർശിത അടുത്ത സന്ദേശം അതിൽ തന്നെയുണ്ട് ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും അത് സ്വീകരിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരും എല്ലാ ഗ്രന്ഥത്തിൽ എഴുതിയതും പ്രഭാഷണം നടത്തിയിരിക്കുന്നതും കാസറ്റിലും സി ഡിയിലൂടെയും നിങ്ങൾക്ക് എത്തിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അതായത് മാനവരാശിയുടെ നന്മയ്ക്ക് അത് പ്രയോ പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു ടെററിസ്റ്റ് പോലും മരിക്കാൻ തയ്യാറാവുന്നത് അയാൾ വിചാരിക്കുന്നു അയാളുടെ പന്താവിലൂടെ പോയാൽ മാനവരാശിക്ക് മോചനം കിട്ടുന്നതാണ് ഇപ്പോൾ എൽ ടി ടിയിലൂടെ തമിഴന്മാർ പ്രവർത്തിക്കുന്നത് തമിഴർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന ധാരണയിലൂടെയാണ് അപ്പം എല്ലാ മനുഷ്യരും നല്ലതും ചീത്തയും ചെയ്യുന്നതിൻ്റെ പുറകിൽ അയാളുടെ ദൃഷ്ടിയിലൂടെ എത്തുന്ന ഒരു പ്രത്യേകതയുണ്ട് അതായത് അയാളും അയാളുമായി ബന്ധപ്പെട്ടവർക്കും മാനവരാശിക്കും അല്ലെങ്കിൽ അയാളുടെ കർമ്മമണ്ഡലത്തിലുള്ളവർക്കും വീക്ഷണമുള്ളവർക്കും അതിൽ നിന്ന് നന്മകൾ ലഭിക്കും എന്ന വിശ്വാസം കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് ലൂകാനാമുപകാരായ എല്ലാ മാനവരാശിക്കും പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അതാണ് സ്വീകരിക്കേണ്ടത് ഒരു വിഭാഗത്തിന് മാത്രമല്ല എൻ്റെ മതത്തിൽ എൻ്റെ ഓഫീസിൽ എൻ്റെ കർമ്മമണ്ഡലത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നവർ അങ്ങനെ സങ്കുചിതമാവണമെന്നില്ല ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവണം ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എല്ലാം പ്രയോജനം ഉണ്ടാവണം ഒരു ഡോക്ടറാണെങ്കിൽ എൻ്റെ മുമ്പിൽ വരുന്ന രോഗികൾക്കെല്ലാം എൻ്റെ അറിവ് കൊണ്ട് പ്രയോജനം ഉണ്ടാവണം അതേപോലെയാണ് ഏത് മണ്ഡലത്തിലെടുത്തു നോക്കിക്കോളൂ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സംവിധായകൻ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരുടെ മനസ്സിലെന്താ സിനിമ കാണുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും നന്മ നിറഞ്ഞ മെസ്സേജ് അവർക്ക് ലഭിക്കണം അപ്പോൾ ലൂകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം അപ്പം നന്മ നിറഞ്ഞത് എന്നും എന്നും എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ സ്വയം ഉയരണമെങ്കിൽ നമ്മളുടെ അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോകണം എന്നുള്ളത് നമ്മൾ എന്നും ശ്രദ്ധിക്കുക ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ എങ്ങനെയാണ് വളരുക എങ്ങനെയാണ് ഉയരുക ഇനി ശരിക്ക് ഞാൻ നിങ്ങളോട് പറയാം മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് വിവേകപരമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള രീതിയിൽ നമ്മൾ വളരണമെങ്കിൽ ഉയരണമെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടായി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കേണ്ടായി മനസ്സിനകത്ത റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാവേണ്ടത് അത് പുറത്ത് എവല്യൂഷണറി ചേഞ്ചായിട്ട് വരും മനസ്സിനകത്ത് വയലൻ്റ് ചേഞ്ച് ഉണ്ടാവണം അത് പുറത്തിന് പുറത്ത് സൈലൻ്റ് ചേഞ്ചായിട്ട് വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനകത്ത് ചേഞ്ച് ഉണ്ടാവണം ഈ മനസ്സാണ് ചിന്തകളുടെ സ്രോതസ്സ് അപ്പം മനസ്സ് നന്മ നിറഞ്ഞതും അറിവ് നിറഞ്ഞതുമാണെങ്കിൽ അതിൽ നിന്ന് വളരുന്നതാണ് ചിന്ത അത് നന്മ നിറഞ്ഞതും അതേപോലെ അറിവ് നിറഞ്ഞതുമായിരിക്കും ആ ചിന്തയിൽ നിന്ന് ആ പ്രവൃത്തി ഉണ്ടാവുക അപ്പം ആ പ്രവൃത്തി നന്മ നിറഞ്ഞതും അതേപോലെ ധന്യമായതും നമുക്കാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഇംഗ്ലീഷിലെ മാൻ എന്ന വാക്കുണ്ടായത് ഏതിൽ നിന്നാണ് സംസ്കൃതത്തിൽ മനഹ എന്നൊരു വാക്കുണ്ട് ആ സംസ്കൃതത്തിൽ മനഹ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ മാൻ ഉണ്ടായത് ആ മാൻ എന്ന വാക്കിൽ നിന്നാണ് മാനേജ് എന്ന വാക്കുണ്ടായത് ആ മാനേജ് എന്ന വാക്കിൽ നിന്നാണ് മാനേജ്മെൻ്റ് എന്ന വാക്കുണ്ടായത് അതിൽ നിന്നാണ് management technology management technique management science എന്നീ വാക്കുകളെല്ലാം ഉണ്ടായത് അപ്പോൾ ടോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ സ്രോതസ് ഗംഗോത്രി അഥവാ Yamunotri the starting point we can precisely tell that it is the mind അപ്പം ശരിക്ക് നമ്മൾ മനസ്സുകൊണ്ടാണ് എല്ലാം മാനേജ് ചെയ്യുക അങ്ങനെയല്ലേ എന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ശരിക്ക് മനസ്സുകൊണ്ട് മാത്രമല്ലേ നമ്മളൊരു മാനേജർ മനസ്സുകൊണ്ടല്ലേ നമ്മളൊരു അധ്യാപകൻ മനസ്സുകൊണ്ടല്ലേ നമ്മളൊരു ക്ലർക്ക് മനസ്സുകൊണ്ടല്ലേ നമ്മളൊരു മന്ത്രി മനസ്സുകൊണ്ടാണ് നമ്മളൊരു ഡോക്ടർ നമ്മളൊരു ഡോക്ടറാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരാ നമ്മുടെ മനസ്സാണ് നമ്മളൊരു അധ്യാപകനാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ മനസ്സാണ് ചില അധ്യാപകനായതുകൊണ്ട് ചിലത് ചെയ്യണം ചിലത് ചെയ്യരുത് ഡോക്ടർ ആയതുകൊണ്ട് ചിലത് ചെയ്യണം ചിലത് ചെയ്യരുത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലെ വർക്കറാണ് അതുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഞാനൊരു ഡ്രൈവറാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അറിവുണ്ടാവണം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും ഒരു മന്ത്രിയോ സെക്രട്ടറിയോ അധ്യാപകനോ പ്രിൻസിപ്പാളോ വിദ്യാർത്ഥിയോ അമ്മയോ ഭാര്യയോ ഇവരെല്ലാം മാനസികമായിട്ടാണ് ഏറ്റവും കൂടുതൽ അവർ അതായി നിൽക്കുന്നത് ശാരീരികമായിട്ട് അവരുടെ ഈ ഡെസിഗ്നേഷനുകളൊന്നും അവരെ ബാധിക്കുന്നില്ല ഒരു ഡോക്ടറുടെ ശരീരവും ഒരു ലോയറുടെ ശരീരവും ഒരേപോലെയാണ് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിലെ അനാറ്റമി പുസ്തകം എടുത്ത് നോക്കിയാൽ ഈ ആ അനാറ്റമി ശരീരഘടന വിവരിക്കുന്ന പുസ്തകത്തിൽ അഡ്വക്കേറ്റിൻ്റെ ശരീരഘടന അല്ലെങ്കിൽ ഡോക്ടറുടെ ശരീരഘടന അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ ശരീരഘടന അല്ലെങ്കിൽ മന്ത്രിയുടെ ശരീരഘടന എന്ന് പറഞ്ഞ് വേറെ വേറെ ഇല്ല എല്ലാവരുടെയും ശരീരഘടന ഒരേപോലെയാണ് രോഗമുള്ളവർക്ക് അതനുസരിച്ചിട്ട് അല്പം വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം അപ്പം ഈ ശരീരഘടന ഒന്നായിരിക്കെ മാനസിക ഘടനയിലുള്ള വ്യത്യാസമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയുക ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ജന്മം കൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് കർമ്മമണ്ഡലം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ജന്മം എടുക്കുക ആ ആ രണ്ടാമത്തെ ജന്മത്തിലാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സിലാണ് വെറും മനുഷ്യരായ നമ്മൾ നമ്മുടെ മന്ത്രിയായിട്ടോ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ പൂജാരിയായിട്ടോ പ്രീസ്റ്റായിട്ടോ മൗലവിയായിട്ടോ കച്ചവടക്കാരനായിട്ടോ എല്ലാമായി മാറുന്നത് ഈ കർമ്മമണ്ഡലത്തിലെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പം എല്ലാം മനസ്സാണ് പ്രധാനപ്പെട്ടത് ആ മനസ്സാണ് മാനേജ്മെൻറ്റ് നമ്മൾ ഈ ലോകം മുഴുവനും മാനേജ് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന ശമ്പളം നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മുടെ വീട്ടുകാരെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മുടെ വീട്ടിലുള്ള സ്ഥല സൗകര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മുടെ സൂപ്പർവൈസറെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മുടെ സബോർഡിനേറ്റ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മുടെ മക്കളെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മളുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എത്രയെല്ലാം വ്യക്തികളുണ്ട് ബന്ധുക്കളോ ശത്രുക്കളോ മിത്രങ്ങളോ ഇവരെല്ലാവരും നമ്മൾ മാനേജ് ചെയ്യണം ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ സഹയാത്രികരുണ്ട് അവരെ നമ്മൾ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൊളീക്ക് അത് ഞാൻ മാനേജ് ചെയ്യുന്നു എൻ്റെ കസേര ഞാൻ മാനേജ് ചെയ്യുന്നു എൻ്റെ സ്ഥലപരിമിതി ഞാൻ മാനേജ് ചെയ്യുന്നു ഗവൺമെൻറ് റൂള് ഞാൻ മാനേജ് ചെയ്യുന്നു വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ മാനേജ് ചെയ്യാണ് അപ്പോൾ ടോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രക്രിയ ഈ മനസ്സിനെയാണ് നമ്മൾ ആദ്യം ഉദ്ധരിക്കേണ്ടത് ഈ മനസ്സിനെയാണ് നമ്മൾ ആദ്യം വളർത്തേണ്ടത് ആ മനസ്സിനെ വളർത്താൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കാം ഇവിടെ വീണ്ടും ഞാൻ നാല് കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം മനസ്സിനെ വളർത്താൻ മനസ്സിലൂടെ നമ്മുടെ കർമ്മമണ്ഡലത്തെ ധർമ്മനിരതമാക്കാൻ മനസ്സിലൂടെ നമ്മുടെ ജീവിതത്തെ വർത്ത് ലിവിങ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളുടെ ചെവി നമ്മളുടെ കണ്ണ് നമ്മളുടെ നാക്ക് നമ്മുടെ ചിന്ത ഇത് നാലും നമുക്ക് ഭംഗിയായിട്ട് പ്രയോഗിക്കാൻ സാധിക്കണം നമ്മൾ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും നമ്മൾ കാണുന്നതും കാണിപ്പിക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും ചർച്ച ചെയ്യിപ്പിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും നന്മ നിറഞ്ഞതാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് ഉയരുക മാനസികമായിട്ട് ഉയർന്നാൽ ബാക്കി എല്ലാത്തിനും ഉയർച്ചയുണ്ടാവും എന്താ കാരണം മനസ്സാണ് ചിന്തയുടെ സ്രോതസ് ചിന്തയാണ് പ്രവൃത്തിയുടെ സ്രോതസ് പ്രവൃത്തിയാണ് നമ്മുടെ വളർച്ചയുടെയും തളർച്ചയുടെയും സ്രോതസ് അതുകൊണ്ട് നമുക്ക് ഈ നാല് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കണം ഒന്ന് ലിസണിങ് ആൻഡ് ഹിയറിങ് രണ്ട് വാക്കുകളുണ്ട് പിന്നെ seeing and watching talking and communicating thinking and analysing നാല് വാക്കുകൾ ഈ നാല് വാക്കുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിച്ച് നമുക്ക് എങ്ങനെയാണ് വളരാൻ സാധിക്കുക എന്ന് പരിശോധിക്കാം